ഇന്നത്തെ കാലത്ത് യാഗങ്ങളും അതുപോലെയുള്ള ചടങ്ങുകളും ഇല്ലാത്തത് കൊണ്ട് രഥാരോഹണം തുടങ്ങിയ ചടങ്ങുകൾ രാജാവിനെ അഭിഷേകം ചെയ്യുക തുടങ്ങിയ കർമ്മങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന ആചാരങ്ങൾക്ക് ഇന്ന് വലിയ പ്രസക്തിയില്ല അതുകൊണ്ട് ബ്രാഹ്മണങ്ങൾ ആചാരങ്ങളുടെ സ്രോതസ്സുകളായിരുന്ന കാലഘട്ടം പിന്നിട്ടിരിക്കുന്നു പിന്നെ വരുന്ന വൈദിക സാഹിത്യം ആരണ്യകങ്ങളാണ് ആരണ്യകങ്ങൾ ഇന്ന് ഈ സാമൂഹിക ജീവിതത്തിൽ ഇല്ല എങ്കിലും അനവധി അനവധി വ്യക്തികൾ കേരളീയർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വ്യക്തികൾ ഇന്ന് ഹിമാലയത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഈ തപസ്സനുഷ്ഠിക്കുന്നത് കാണാൻ സാധിക്കും അവിടുത്തെ ഒരു ലോകം തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് ഈ കേരളവും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഹൈദരാബാദും ആന്ധ്രാപ്രദേശും തമിഴ്നാടും എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് ഹിമാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വ്യക്തികൾ ഓരോ സംസ്ഥാനത്തിൽ നിന്നും ദേശവിദേശങ്ങളിൽ നിന്നും വന്ന് തപസ്സനുഷ്ഠിക്കുന്ന രീതികൾ കാണുകയാണെങ്കിൽ അവരനുഷ്ഠിക്കുന്ന ആചാരങ്ങൾക്ക് ഒരു സ്രോതസ്സുള്ളത് ആരണ്യക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെയാണ് എങ്ങനെ തപസ്സനുഷ്ഠിക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ധ്യാനിക്കണം അവർ കഴിക്കേണ്ട ഭക്ഷണം എന്ത് അവരനുഷ്ഠിക്കേണ്ട യജ്ഞങ്ങൾ എന്തെല്ലാം അവരനുഷ്ഠിക്കേണ്ട ആഹൂതികൾ എന്തെല്ലാം മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ അതിഥിയെ സ്വീകരിക്കണം ഒരു സന്യാസി ഒരു തപസ്സനുഷ്ഠിക്കുന്ന വ്യക്തി എന്ന് നാം അറിയണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പഠിക്കണമെങ്കിൽ അവര് ഫോളോ ചെയ്യേണ്ട ഗ്രന്ഥങ്ങള് ആരണ്യക ഗ്രന്ഥങ്ങളാണ് അത് തപസ്സനുഷ്ഠിക്കുന്നവർക്ക് ആരണ്യത്തിൽ വസിക്കുമ്പോൾ വേണ്ടതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ ചതുരാശ്രമം എന്ന് പറയാറുണ്ട് ബ്രഹ്മചര്യം ഗ്രഹസ്ഥം വാനപ്രസ്ഥം സന്യാസം ഇതിൽ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന വ്യക്തി കുറെ കാലം വിദ്യാർത്ഥിയായി ജീവിച്ച് പഠിക്കാനുള്ളത് പഠിച്ച് പത്തിരുപത്തഞ്ച് വർഷം ജീവിക്കാനുള്ള ജീവിതാനുഭവങ്ങൾ മുഴുവനും സ്വീകരിച്ച് അതിനുശേഷം സമൂഹത്തിന്റെ നന്മയ്ക്കായി സോഷ്യൽ വർക്കിനായി നരസേവയ്ക്കും നാരായണ സേവയ്ക്കുമായി പോകുമ്പോൾ മറ്റുള്ളതിൽ നിന്ന് മോചനം നേടി അവസാനം ഭൂമിയിൽ നിന്ന് യാത്രയാകുമെന്ന ശാശ്വത സത്യം മനസ്സിലാക്കി എല്ലാ ഉത്തരവാദിത്വങ്ങളും മക്കളെ ഏൽപ്പിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഈ നാട്ടിലുണ്ടായിരുന്നത് എപ്രകാരം അനുഷ്ഠിച്ചിരുന്നു എന്നറിയുന്നത് ഈ ഹിമാലയത്തിൽ പോയി സന്യാസിമാരെ പോലെ തപസ്സനുഷ്ഠിക്കുന്ന ചെറുപ്പക്കാർ മുതൽക്ക് വയസ്സായവർ വരെയുള്ള വ്യക്തികളെ കൺമുമ്പിൽ കണ്ട് ചോദിച്ചറിയുമെങ്കിൽ അവരനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ മുഴുവനും ആരണ്യക ഭാഗങ്ങളിൽ നൽകിയിരിക്കുന്നു ഉപനിഷത്തുക്കളിൽ നോക്കുകയാണെങ്കിൽ പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഉപനിഷത്തുക്കൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പഞ്ചകർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ച് മനസ്സിനെക്കുറിച്ച് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് ഇപ്രകാരമുള്ള അനവധി ഫിലോസഫിക്കൽ അപ്രോച്ച് നോളജ് അടങ്ങിയിരിക്കുന്നത് മാത്രമാണ് ഉപനിഷത്ത് എന്ന് പറയാറുണ്ട് വേദാന്തം ഇത്രയും വലിയ വേദങ്ങൾ പഠിക്കാൻ സാധിക്കാത്തവർക്ക് വേദത്തിന്റെ സന്ദേശം അറിയണമെങ്കിൽ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കൾ ഈശാദി നൂറ്റിയെട്ട് ഉപനിഷത്തുക്കൾ ഈശാവാസ്യം ഇതം സർവം എന്ന് തുടങ്ങുന്ന ഈശാവാസ്യോപനിഷത്ത് മുതൽക്ക് മുക്തികോപനിഷത്ത് വരെയുള്ള നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളിൽ അന്വേഷിക്കുകയാണെങ്കിൽ തത്വശാസ്ത്രങ്ങൾ മാത്രമല്ല അനവധി ആചാരങ്ങളുടെ സ്രോതസ്സുകളാണ് ഉപനിഷത്തുകൾ എന്ന് കാണാൻ സാധിക്കും ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഭസ്മം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഗോപീചന്ദനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പൂജാകർമ്മങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണ് മൂലമന്ത്രങ്ങൾ എന്താണ് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് അർച്ചന നടത്തേണ്ടത് എങ്ങനെയാണ് ഗോപീചന്ദനം അഥവാ ഭസ്മം ഇതെല്ലാം ശരീരത്തിൽ എങ്ങനെയാണ് ധരിക്കേണ്ടത് അത് ധരിക്കുമ്പോൾ ചെയ്യേണ്ട മന്ത്രങ്ങൾ എന്തെല്ലാമാണ് അത് പോലെ തന്നെ രുദ്രാക്ഷത്തിന്റെ മഹത്വം എന്താണ് രുദ്രാക്ഷം ഏത് തരത്തിലുള്ള നൂലുകൊണ്ട് കെട്ടിയിടണം എത്ര എണ്ണം വേണം ഏത് ദിവസം ഇടണം ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ധരിക്കണം ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ധരിക്കരുത് ഓരോ ശിവന്റെ പൂജ എങ്ങനെ നടത്തണം മഹാവിഷ്ണുവിന്റെ പൂജ എങ്ങനെ നടത്തണം തുടങ്ങിയ കാര്യങ്ങളുടെ ആചാരങ്ങൾ മറ്റൊരർത്ഥത്തിൽ ആത്മീയമായ തത്വശാസ്ത്രപരമായ യോഗചര്യാപരമായ അനവധി എക്സ്പ്ലനേഷൻസ് ഉപനിഷത്തുക്കളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ വെറും തത്വശാസ്ത്രത്തിന്റെ ഫിലോസഫിയുടെ എക്സ്പ്ലനേഷൻ മാത്രമല്ല അടുത്തത് വേദാംഗങ്ങളിലേക്ക് കടന്നാൽ ശിക്ഷാ ഗ്രന്ഥങ്ങളുടെ പതിനെട്ട് പുസ്തകങ്ങളിലൂടെ കടന്നാൽ വേദം അഭ്യസിക്കുന്ന വിദ്യാർത്ഥി അനുഷ്ഠിക്കേണ്ട സ്വര അടിസ്ഥാനമാക്കിയിട്ടുള്ള ആചാരങ്ങളുടെ വിവരണം നിരുക്ത ഗ്രന്ഥങ്ങളിലേക്ക് കടന്നാൽ വേദം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആചാരങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ പാണിനിയെ പോലെയുള്ളവർ എഴുതിയിരിക്കുന്ന ഗ്രാമർ വ്യാകരണ ഗ്രന്ഥങ്ങൾ വായിക്കുകയാണെങ്കിൽ വാക്കുകളുടെ ഉപയോഗം അക്ഷരങ്ങളുടെ ഉപയോഗം പ്രയോഗം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഈവൻ വ്യാകരണ ഗ്രന്ഥത്തിൽ പോലും ആചാരങ്ങളുടെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ ഛന്ദശാസ്ത്രത്തിൽ നോക്കുമ്പോൾ വേദ ഛന്ദസ്സുകൾ ഉച്ചരിക്കേണ്ടത് അനുഷ്ഠിക്കേണ്ടത് ഏത് എപ്പോൾ എങ്ങനെ ചൊല്ലണം സാമവേദം ചൊല്ലുമ്പോൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവനും വേദാംഗങ്ങളിൽ ശിക്ഷാ നിരുക്തം വ്യാകരണം ഛന്ദശാസ്ത്രം എന്നീ നാല് സാഹിത്യ വൈദിക അടിസ്ഥാനത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ ആചാരത്തിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് സാമാന്യ ജനതയ്ക്ക് ഇത് വളരെ പ്രസക്തമല്ല പക്ഷേ ഇപ്പോഴും വേദം പഠിക്കുന്ന പലരുമുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ അനവധി വ്യക്തികൾ ഇപ്പോൾ വേദം പഠിക്കുന്നുണ്ട് ആ വേദം പഠിക്കുന്നവര് പ്രഥമ എന്ന ദിവസത്തില് ചതുർത്ഥിയില് കറുത്തവാവിന്റെ ദിവസവും വെളുത്തവാവിന്റെ ദിവസവും വേദ അധ്യയനം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെയാ പറഞ്ഞിരിക്കുന്നത് ഇത് ശിക്ഷാനിരുക്ത വ്യാകരണ ഗ്രന്ഥങ്ങളിൽ അവിടെ എവിടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരെ വേദം പഠിപ്പിക്കരുത് പല്ലില്ലാത്തവന് കണ്ണു കാണാത്തവൻ ചെവി കേൾക്കാത്തവൻ മുടന്തുള്ളവൻ കൊന്ത്രമ്പല്ലുള്ളവൻ ഇവനൊന്നും വേദം പഠിപ്പിക്കരുത് എന്നുള്ളത് ഒരു ആചാരത്തിന്റെ ഭാഗമാണ് പ്രൊണൗൺസിയേഷൻ ശരിയാവില്ല ശരിക്ക് കേൾക്കില്ല ശരിക്ക് പുറത്തേക്ക് വരില്ല ശരിക്ക് അറിയില്ല ഇതുകൊണ്ട് ഇന്ന പ്രകാരമുള്ള വ്യക്തികൾക്ക് വേദാഭ്യാസം ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആചാരം ഈ നാല് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ജ്യോതിഷ ഗ്രന്ഥത്തിലേക്ക് യഥാർത്ഥത്തില് എവിടെ പ്രഭാഷണത്തിന് പോയാലും ചോദിക്കുന്ന അനവധി ചോദ്യങ്ങളുടെ പകുതിയെങ്കിലും ജ്യോതിഷാനുബന്ധമായ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് ഭാരതീയർക്ക് അറിയാമായിരുന്നു ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിലെ ജ്യോത്സ്യത്തിലെ അസ്ട്രോണമി പാർട്ട് ഉണ്ടോ അതിൽ ശാസ്ത്രീയമായ വല്ലതുമുണ്ടോ എന്ന് തുടങ്ങി ചൊവ്വാദോഷം മുതൽക്ക് ജാതകപ്പൊരുത്തം മുതൽക്ക് തലക്കുറി മുതൽക്ക് നാടി മുതൽക്ക് ഹസ്തരേഖാശാസ്ത്രം മുതൽക്ക് ഗൃഹപ്രവേശം മുതൽക്ക് നിമിഷവും പൊരുത്തവും മുതൽക്ക് ചോദിക്കാത്ത ചോദ്യങ്ങളില്ല ഈ ചോദ്യങ്ങളുടെ മുഴുവനും ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് ജ്യോതിഷ ഗ്രന്ഥത്തിലാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഹൊറോസ്കോപ്പ് പറയുന്ന അസ്ട്രോളജി അല്ല അസ്ട്രോളജിയുടെ എഴുപത് ശതമാനം പ്യുവർ മാത്തമാറ്റിക്സും അസ്ട്രോണമിയുമാണ് ഒരു പക്ഷേ ഭാരതത്തിൽ എഴുതിയിരിക്കുന്ന അത്രയും അസ്ട്രോണമിക്കൽ പുസ്തകം ആര്യഭടീയം ആര്യഭട സിദ്ധാന്തം മഹാഭാസ്കരീയം ലഘുഭാസ്കരീയം വടേശ്വര സിദ്ധാന്തം ലല്ലാചാര്യന്റെ ശിഷ്യധീവൃദ്ധി തന്ത്രം മഞ്ജുളാചാര്യന്റെ അംശുപു തുടങ്ങിയ അനവധി പുസ്തകങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ലീലാവതിയും അതിന്റെ ഭാഗമാണ് സിദ്ധാന്ത ശിരോമണി അതിന്റെ ഭാഗമാണ് ഇപ്രകാരം കരണപദ്ധതി എന്ന പുതുമന സോമയാജിയുടെ തന്ത്രസംഗ്രഹം എന്ന് പറയുന്ന സംഗമഗ്രാമ മാധവാചാര്യരുടെ പുസ്തകം മുതൽക്ക് ആര്യഭടൻ എ ഡി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എഴുതിയ ആര്യഭടീയ മുതൽക്ക് പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉള്ള ഏതാണ്ട് ആയിരത്തി മുന്നൂറ് വർഷം ഭാരതത്തിൽ എഴുതിയിരിക്കുന്ന ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ജ്യോതിശാസ്ത്രം അസ്ട്രോണമി പ്ലസ് ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സിന്റെ ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട് ഇവിടെ ഒന്നും തന്നെ ആചാരം വരുന്നില്ലെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട സമയം സ്ഥലം ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ടൈം പ്ലേസ് ഇതെല്ലാം അതുപോലെ തന്നെ ആ ആചാരം അനുഷ്ഠിക്കുന്ന വ്യക്തി ജനിച്ച സമയത്ത് പ്രപഞ്ചത്തിലെ ജ്യോതിർഗോളങ്ങൾ എവിടെയായിരുന്നു എന്ന് വിവരിക്കുന്ന astronomy it is a pure science it has got nothing to do with the so called predictions അങ്ങനെയുള്ള അസ്ട്രോണമിക്കൽ സയൻസ് മാത്തമാറ്റിക്കൽ സയൻസ് ഗ്രഹചാരം എന്ന് പറയുമ്പോൾ അത് അന്ധവിശ്വാസമേ അല്ല ഓരോ ഗ്രഹങ്ങളും ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഡിഗ്രി എത്ര മിനിറ്റ് എത്ര ആംഗുലർ സെക്കൻഡ് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് ലോക്കസിന്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ജ്യോതിശാസ്ത്രപരമായി ഭൂമിയുടെ പൊസിഷൻ എല്ലാം വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ അവയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആചാരങ്ങൾക്ക് അടിസ്ഥാന ശിലകളായി വർത്തിക്കുന്നു അതിനകത്ത് അന്ധവിശ്വാസങ്ങളില്ല ജ്യോതിഷത്തിന്റെ പ്രഡിക്ഷനില് ഭൂമി കുലുക്കം വർഷം വരും രാജാവിന് ദോഷം എനിക്ക് ദോഷം നിങ്ങൾക്ക് ദോഷം എന്നെല്ലാം പറയുന്നത് അതെല്ലാം ജ്യോതിഷന്റെ ജ്യോതിഷന്റെ മനോധർമ്മം അനുസരിച്ചിട്ടാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതെല്ലാം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു നാല് വർഷം ജ്യോതിഷം പഠിച്ചിട്ട് മുഴുവനും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഒരു കാര്യവും കൂടി പറയാം ഈ മഴ പെയ്യുന്നതും മഴ പെയ്യാതിരിക്കുന്നതും ഭൂമി കുലുക്കവും എല്ലാം പ്രഡിക്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയുന്നതിൽ ഒരു ദുഃഖവുമില്ല ബാക്കിയുള്ളത് ഇനിയും കുറെ ഗവേഷണത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ജ്യോതിശാസ്ത്ര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ സകല വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സായി വർത്തിക്കുന്നത് ജ്യോതിഷ ഗ്രന്ഥങ്ങളാണ് ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രമാണ് ഇന്ന് നാം അനുഷ്ഠിക്കുന്ന സർവ ആചാരങ്ങളുടെയും അടിസ്ഥാനമെന്ന് അറിയാവുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ കൽപ്പശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിബൃഹത്തായ ഗ്രന്ഥമാണ് ഒരു കൽപ്പശാസ്ത്രം തന്നെ ഏതാണ്ട് ഏഴ് കിലോ എട്ട് കിലോ ഭാരം വരുന്ന അത്രയും വിസ്തൃതമാണ് അതിനകത്ത് ധർമ്മശാസ്ത്രം എന്നൊരു ഭാഗമുണ്ട് ഗൃഹ്യസൂത്രം അഥവാ ഗൃഹ്യശാസ്ത്രം എന്നൊരു ഭാഗമുണ്ട് ശ്രൗതസൂത്രം ശ്രൗതശാസ്ത്രം എന്നൊരു ഭാഗമുണ്ട് പിതൃമേധസൂത്രം എന്നൊരു ഭാഗമുണ്ട് ശുൽഭസൂത്രം എന്നൊരു ഭാഗമുണ്ട് പ്രായശ്ചിത്ത വിധി എന്നൊരു ഭാഗമുണ്ട് ആപസ്തംഭ കൽപ്പശാസ്ത്രം ബൗദ്ധായന കൽപ്പശാസ്ത്രം കാത്യായന കൽപ്പശാസ്ത്രം മാനവ കൽപ്പശാസ്ത്രം ഏറ്റവും ബൃഹത്തായ നാല് കൽപ്പശാസ്ത്രങ്ങളാണ് ഇത് കൂടാതെ ഇരുപതിൽ പരം നേരത്തെ പറഞ്ഞ നാല് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഭാഗങ്ങളെ മാത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട് മൊത്തത്തിൽ കൽപ്പശാസ്ത്രങ്ങളുടെ ക്ലാസിഫിക്കേഷനിൽ പെടുത്താവുന്ന ഗ്രന്ഥങ്ങൾ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പറയുക ഏതാണ്ട് ഒരു രണ്ടര കിൻഡൽ ഉണ്ടാകും എന്ന് പറയാൻ എളുപ്പം അത്രയുമധികം ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് കൽപ്പശാസ്ത്രങ്ങൾ ഇതിനകത്ത് ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കണമെന്ന് രാജാവ് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളിലൂടെ ധർമ്മനീതി ശാസ്ത്രങ്ങളിലൂടെ മന്ത്രിവര്യന്മാർ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളിലൂടെ ന്യായാധിപൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളിലൂടെ സെക്രട്ടറിമാർ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളിലൂടെ സാമൂഹ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ പ്രജകൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ ബാങ്കിങ് സിസ്റ്റത്തെക്കുറിച്ച് കുറിച്ച് ആൻഡ് എക്സ്പോർട്ടിനെ കുറിച്ച് കസ്റ്റംസ് കുറിച്ച് ഡ്രസ് ചെയ്യേണ്ട രീതിയെ കുറിച്ച് വിവാഹാദി ചടങ്ങ കുറിച്ച് വിളംബരങ്ങളെ കുറിച്ച് ഡിക്ലറേഷൻസിനെ കുറിച്ച് വ്യക്തികൾക്ക് കൊടുക്കേണ്ട കൂലിയെ കുറിച്ച് അവർക്ക് കൊടുക്കേണ്ട ബോണസിനെ കുറിച്ച് അവർക്ക് കൊടുക്കേണ്ട നിയമാനുസൃതമായ അവധികളെ കുറിച്ച് ഇൻഷുറൻസിനെ കുറിച്ച് ഇതെല്ലാം വിവരിക്കുന്നത് ആചാരങ്ങളുടെ ഭാഗമായ ധർമ്മത്തിന്റെ ഭാഗമായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ് അത്ഭുതം തോന്നിപ്പോകും ഇന്നത്തെ ലോകത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസും കോമ്പൻസേഷനും ലീവും ഹോളിഡേയ്സും മെറ്റേണിറ്റി ലീവും എല്ലാം ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ധർമ്മശാസ്ത്രങ്ങളിൽ വരാൻ കാരണം ഈ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ആത്മീയതയുടെ ഭാഗമല്ല അല്ലെങ്കിൽ ആത്മീയതയുടെ അല്പം ചേർത്ത് ബാക്കി മുഴുവനും ഭൗതിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി നൽകിയിരിക്കുന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമാവലികൾ നിർദ്ദേശാനുസാരം പോലെ ഫണ്ടമെന്റൽ റൈറ്റും ഫണ്ടമെന്റൽ കോഡും ഇന്ത്യൻ പീനൽ കോഡും പോലെ എഴുതിയിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതിന്റെ പേരാണ് ധർമ്മശാസ്ത്രം ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായി ശ്രേഷ്ഠന്മാരുണ്ടാക്കിയ പന്ഥാവിലൂടെ ചരിക്കുന്നതാണ് ചരിക്കുകയാണ് ചരിപ്പിക്കുകയാണ് എന്ന് ഞാൻ നേരത്തെ പറയേണ്ടായി ഇതാണ് ധർമ്മശാസ്ത്രങ്ങൾ ഈ ധർമ്മശാസ്ത്രത്തിൽ ഒരു ഗൃഹസ്ഥൻ വീട്ടിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല കാരണം അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഈ പേഴ്സണൽ കാര്യങ്ങൾ കുട്ടികളുടെ ജാതകർമ്മം ഉപനയനം കുട്ടികളുടെ വിവാഹം ഗൃഹപ്രവേശം വീടുണ്ടാക്കേണ്ട രീതി അതിന് അതിൽ വാസ്തുബലി വാസ്തുപൂജ ഗൃഹപ്രവേശം അച്ഛനോട് പെരുമാറേണ്ടത് അമ്മയോട് പെരുമാറേണ്ടത് ഗുരുവിനോട് പെരുമാറേണ്ടത് ഇത് മുഴുവനും ഒരു ഗ്രഹസ്ഥൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് മക്കളുമായിട്ട് അച്ഛനമ്മമാരുമായിട്ട് പെരുമാറുകയും ജീവിക്കുകയും ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന കാലത്ത് എന്തെല്ലാമാണോ അദ്ദേഹം അനുഷ്ഠിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് പ്രയോജനപ്രദമായി വരുന്നത് അത് മുഴുവനും വിവരിച്ചിരിക്കുന്നത് ഗൃഹ്യസൂത്രത്തിലാണ് ഈ ഗൃഹ്യസൂത്രം കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമാണ് അപ്പൊ ഗൃഹ്യസൂത്ര ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്ക് അത്യത്ഭുതകരമായ ഒരു കുലീന സന്ദേശം സന്ദേശങ്ങളുടെ സമാഹാരം അതിനകത്ത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇന്നും നമ്മൾ അനുഷ്ഠിക്കുന്ന ഗ്രഹപ്രവേശം തറക്കല്ലിടലെ കന്നിമൂലയിൽ അത് ചെയ്യണം ഈ നക്ഷത്രത്തിന്റെ ആ നർവതാം ഷഷ്ടിയബ്ദ പൂർത്തി ആഘോഷിക്കണം ശതാഭിഷേകം ആലോചിക്കണം ആഘോഷിക്കണം പിറന്നാൾ ആഘോഷിക്കണം പിറന്നാൾ ദിവസം നല്ല സൂചനയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം രാവിലെ കുളിക്കണം ഏത് തരത്തിലുള്ള വെള്ളത്തിൽ കുളിക്കണം എത്ര മണിക്ക് എഴുന്നേൽക്കണം എത്ര മണിക്ക് പൂജ നടത്തണം എത്ര മണിക്ക് പ്രാർത്ഥന നടത്തണം ഏതെല്ലാം വിധത്തിലുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കണം ക്ഷേത്രത്തിൽ എന്തിനു പോകണം എങ്ങനെ പോകണം എങ്ങനെ വസ്ത്രം ധരിക്കണം അമ്മയെ എങ്ങനെ തൊഴണം അച്ഛനെ എങ്ങനെ തൊഴണം ഇതെല്ലാം ഇന്നും നമ്മൾ അനുഷ്ഠിക്കുന്നവര് അവരനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഗൃഹ്യസൂത്ര ഗ്രന്ഥത്തിലാണ് ഇപ്പൊ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള സർവ സാമൂഹിക ആചാരങ്ങളും രാജനൈതിക ആചാരങ്ങളും രാജാവിൻ്റെ നിയമാവലികളും വിവരിക്കുന്നത് അതെല്ലാം ആചാരങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണുള്ളത് കാരണം കാലക്രമത്തിൽ അതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ മാറ്റുന്നത് എങ്ങനെയാ ധർമ്മാവുക അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ ഭരണഘടന ആയിരത്തി ജനുവരി ഇരുപത്തി ആറാം തീയതി അംഗീകരിച്ച് രണ്ടായിരത്തി ഒന്നാം ആണ്ട് ഏതാണ്ട് അൻപത്തിനാല് വർഷം അൻപത്തിയൊന്ന് വർഷമേ ആയിട്ടുള്ളൂ ഏതാണ്ട് നൂറ്റി അൻപതോ നൂറ്റി നാൽപ്പതോ നൂറ്റി എഴുപതോ അമെൻഡ്മെന്റ് അതിൽ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അൻപത് വർഷം കൊണ്ട് ഇത്രയും പ്രഗത്ഭന്മാർ എഴുതിയ അൾട്രാ മോഡേൺ സയന്റിഫിക് കണ്ടന്റ് ഉള്ള ഭരണഘടന ഇത്രയും കാലയളവിൽ ഇത്രയും അധികം അമെൻഡ്മെന്റ് വരുത്തണമെങ്കിൽ പത്തയ്യായിരം വർഷമായിട്ട് ഇവിടെ നിലനിന്നിരുന്ന ധർമാചാരങ്ങൾക്ക് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും കാലാവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ ഏതെല്ലാം മാറ്റങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഇവർ ചേർത്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് അമെൻഡ്മെന്റ് ഭാരതത്തിൽ ധർമ്മശാസ്ത്രത്തിന്റെ ഭാഗമായി വന്നിരുന്നത് വരുത്തിയിരുന്നത് അപ്പൊ ഗൃഹ്യസൂത്രവും ധർമ്മശാസ്ത്രവും ഇന്ന് ആചരിക്കപ്പെടുന്ന ആചരിക്കുന്ന അനവധി ആചാരങ്ങളുടെ ഭാരതീയ സ്രോതസ്സുകളാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക പിന്നെ ശ്രൗതസൂത്രം ശ്രൗതസൂത്രം യാഗയജ്ഞക്രിയകളുടേതാണ് ഇന്നത്തെ കാലത്ത് വളരെയധികം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ നേരത്തെ ബ്രാഹ്മണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം അറിയിക്കുകയുണ്ടായി യജ്ഞങ്ങൾ വാജപേയ യജ്ഞം അശ്വമേധയാഗം തുടങ്ങിയ അനവധി യാഗങ്ങളുടെ വിവരണമാണ് പണ്ട് അത് ഒരു സദാചാരമായിരുന്നു കാരണം ആ അടിസ്ഥാനത്തിലാണ് രാജാവ് മുതൽക്ക് കലമുണ്ടാക്കുന്ന കുലാലൻ വരെ വേടൻ മുതൽക്ക് സാമാന്യ ജനത മുതൽക്ക് പണ്ഡിതന്മാര് മുതൽക്ക് സമൂഹത്തിലെ സർവരും ഒരുമിച്ച് ചേർന്ന് ഒരു രാഷ്ട്രത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സന്ദേശം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ യാഗത്തിലൂടെയാണ് അതുകൊണ്ട് ഈ യാഗങ്ങളെല്ലാം അന്നത്തെ കാലത്ത് പ്രസക്തമായിരുന്നു എങ്കിലും ഇന്നത്തെ കാലത്ത് അതൊരു അനാചാരമാണ് കുറച്ച് വേസ്റ്റ് ഉണ്ടാവും ദൂഷ്യഫലങ്ങളൊന്നുമില്ല വലുതായിട്ട് സദ്ബലങ്ങളും ഇല്ല അതുകൊണ്ടാണ് അതിനെ അനാചാരം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ അർത്ഥം ദുരാചാരം എന്നല്ല പ്രസക്തി ഇല്ലാത്തതാണ് അപ്പോൾ ശ്രൗതസൂത്രം കഴിഞ്ഞ് ശുൽഭസൂത്രം വരുന്നുണ്ട് ശുൽഭസൂത്രത്തിലാണ് പൈത്തഗോറസ് തിയറം ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ജോമട്രിക്കൽ തിയറം ഉള്ളത് ദീർഘചതുരസ്രസ്യക്ഷണയാരജ്യു പാർശ്വമാനി ച പൃഥക്ഭൂതേ കുരുതസ്തത് ഉഭയം കരോതി എന്നുള്ളത് ബൗദ്ധായന ശുൽഭസൂത്രത്തില് പൈത്തഗോറസ് ജനിക്കുന്നതിന് നാനൂറ്റി അൻപത് വർഷമെങ്കിലും മുൻപ് ജനിച്ച ബൗദ്ധായന കുടുംബത്തിൽപ്പെട്ട ഋഷിവര്യൻ എഴുതിയ ബൗദ്ധായന ശുൽഭസൂത്രത്തിലെ ജോമട്രിക്കൽ എക്സ്പ്ലനേഷൻസ് ആണ് ഈ പൈത്തഗോറസ് തീരം എന്ന ബൗദ്ധായന തീരം ഇങ്ങനെ യാഗശാലകള് വീട് യാഗകുണ്ടങ്ങള് പത്നിശാല യജമാനശാല അതിഥിശാല തുടങ്ങിയ ശാലകളുടെ നിർമ്മാണത്തിന് പണ്ട് ഉപയോഗിച്ചിരുന്ന ഗണിതശാസ്ത്ര പ്രത്യേകിച്ചും ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ എക്സ്പ്ലനേഷൻ എവിടെയെല്ലാം നടത്തുന്നുണ്ടോ അതെല്ലാം ശുൽഭസൂത്രത്തിലാണ് ഇന്ന് അതിന് പ്രസക്തിയുണ്ടോ ഇന്നത്തെ പ്രസക്തി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അനുഷ്ഠിക്കുന്ന നീളം വീതി ഉയരം പൊക്കം തുടങ്ങിയ പല തരത്തിലുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സും വാല്യൂസും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഏതാണ്ട് നാലായിരം വർഷം അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് രചിച്ചിരിക്കുന്ന സുൽഭസൂത്രങ്ങളാണ് ആ സുൽഭസൂത്രങ്ങളുടെ ആചാരങ്ങളും ഇന്ന് സാധാരണക്കാരന് വലിയ പ്രസക്തിയുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ അൺഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അർത്ഥത്തിലല്ല ആരെങ്കിലും ക്ഷേത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവരനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് പിന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമായ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവസാനം ഒരു വരി പറയാറുണ്ട് മന്ത്രതന്ത്ര സ്വരവർണ പ്രായശ്ചിത്താർഘ്യ നാമത്രയ ജപമഹം കരിഷ്യം മന്ത്രവും തന്ത്രവും സ്വരവും വർണ്ണവും എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഈശ്വരന്റെ നാമം ഞാൻ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു ഇപ്രകാരം ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ മനുഷ്യൻ പെർഫെക്റ്റ് അല്ലാത്തത് ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യണമെന്ന് ധരിക്കുന്നത് വളരെ ശരിയാകണമെന്നില്ല തെറ്റുകൾ ഉണ്ടാകാം കുറവുകൾ ഉണ്ടാകാം പരിമിതികൾ ഉണ്ടാകാം ഇതുണ്ടാകുമ്പോൾ ഈ കർമാനുഷ്ഠാനത്തിൽ രാജാവ് ഉൾപ്പെടെ സാധാരണക്കാരൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ പ്രായ ചിത്തം പിന്നീട് മനസ്സിലുണ്ടാകുന്ന വേദനയാണ് പ്രായശ്ചിത്തം ആ പ്രായശ്ചിത്ത വേദനയിലൂടെ പരിഹാരം കാണുന്നതിനുള്ള ചെറിയ കർമ്മങ്ങൾ വലിയ കോമ്പൻസേഷൻ ഒന്നും അതിനകത്തില്ല അതൊരു ഫൈനല്ല അതൊരു പിഴയല്ല അതൊരു ശിക്ഷയുമല്ല സ്വയം ചെയ്യുന്ന തിരുത്തലുകളാണ് പ്രായശ്ചിത്തം ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുറ്റബോധം ഒഴിവാക്കി സൈക്കോളജിക്കൽ റിഫൈൻമെന്റ് ഈസ് പോസിബിൾ എന്ന് അറിയിക്കുന്നതാണ് കൽപ്പസൂത്ര കൽപ്പസൂത്രത്തിലെ കൽപ്പശാസ്ത്രത്തിലെ പ്രായശ്ചിത്ത ഭാഗം എന്ന് പറയുന്ന ആചാരങ്ങളുടെ സ്രോതസ് ഇനി ഉപവേദങ്ങൾ എടുത്താൽ അതിനകത്ത് കുറേ അധികം ആചാരങ്ങൾ കാണാൻ സാധിക്കും അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളെ കൗടില്യൻ എഴുതിയിരിക്കുന്ന കൗടില്യം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളില് ശരിക്ക് ആചാരങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെയാണ് നിയമാവലികൾ എഴുതിയിരിക്കുന്നത് ഓരോ നിയമങ്ങളും വർണ്ണാശ്രമധർമ്മത്തില് എപ്രകാരം ജീവിക്കണമെന്ന് വിവരിക്കുന്ന ഒരു സാമൂഹിക ചട്ടക്കൂട് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണണമെങ്കിൽ economical social intellectual scientific and cultural enrichment refinement and implementation അത് പോസിബിൾ ആയിരുന്നത് ഒരു രാഷ്ട്രത്തെ സമഗ്രമായി ഉയർത്താനുള്ള പന്താവിലൂടെയാണ് ഇതെങ്ങനെയാ ഉയർത്തിയിരുന്നത് എന്ന് പഠിക്കണമെങ്കിൽ അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ പോകണം അർത്ഥശാസ്ത്രം എന്ന വാക്ക് എക്കണോമിക്സ് എന്ന് മാത്രമാണെങ്കിലും economical upliftment of a nation is possible if all other parameters are enriched and refined purified, implemented with the dharmic way otherwise what is happening you will be knowing ഇന്നെന്താ സംഭവിക്കുക രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ രണ്ടായിരം രൂപ പ്രോഗ്രാമിന് ചെലവാകും ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ വഴിയിലൂടെ വരുന്നവരുടെ പോക്കറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ധാർമ്മികത ഇല്ലാത്ത വൻ പ്രോജക്റ്റുകള് ഫെയിലിയർ ആകാൻ കാരണം അതില്ല എന്നുള്ളത് തന്നെയാണ് ധാർമ്മികത ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവസാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഫെയിലിയർ ആകാൻ കാരണം ആദ്യം സ്വയം നന്നാവുക പിന്നെ ബാക്കിയുള്ളവരെ നന്നാക്കുക എന്ന ബോധമാണ് സ്വയം നന്നാവണമെങ്കിൽ രണ്ട് മൂന്ന് നില കെട്ടിടം വേണം പിന്നെ ബാക്കിയുള്ള എല്ലാ പാരാഫർണീലിയെയും വേണം പക്ഷെ പണ്ടങ്ങനെയല്ല ധാർമ്മികത എന്ന് പറയുന്നത് ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏത് പ്രോസസ്സാണോ ഫോളോ ചെയ്യേണ്ടത് that process That is what is called dharmam. That technique by which the final point could be arrived. ആ ടെക്നിക്കാണ് ധർമ്മം അതിനാണ് നമ്മൾ എയും ശുദ്ധമായ ഒരു പന്ഥാവ് എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് മാർഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാർഗം എന്തായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നതാണ് എങ്കിൽ ഇന്ന് കേരളത്തിന്റെ കുളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർഗം എന്തായാലും ലക്ഷ്യം അഞ്ചാമത്തെ വർഷം ഇലക്ഷന് ജയിക്കുക എന്നുള്ളതാണ് അതായിരുന്നില്ല ഭാരതത്തിലെ മാർഗവും ലക്ഷ്യവും രണ്ടും ധാർമ്മികമായിരിക്കണം എന്ന് പറയാൻ കാരണം രണ്ടും റിഫൈൻഡ് ആയിരിക്കണം രണ്ടും ഉള്ളിൽ തട്ടി പുറത്തേക്ക് വരേണ്ടതായിരിക്കണം എന്നുള്ളതാണ് ധാർമ്മിക ബന്ധം അതാണ് അർത്ഥശാസ്ത്രത്തിൽ വിവരിക്കുന്നത് ആയുർവേദത്തിൽ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട സർവ ആചാരങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ ആചാരങ്ങളെല്ലാം ശാരീരികവും മാനസികവുമായ രോഗിയുടെ ക്യൂറിങ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആചാരങ്ങൾ ഇന്ന് സമകാലീനമായി വളരെ പ്രസക്തമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ രോഗി അനുഷ്ഠിക്കേണ്ട പഥ്യം എന്താണ് എന്നുള്ളത് ഈ ആയുർവേദ ഗ്രന്ഥത്തിലാണ് വിവരിച്ചിരിക്കുന്നത് പഥ്യം എന്ന് പറയുന്നത് ഒരു ആത്മീയ വീക്ഷണമുള്ള ഒന്നുമല്ല പക്ഷെ അതിനകത്ത് ആത്മീയതയുമുണ്ട് നല്ല ഒരു ആചാരം രോഗിയുടെ രോഗം മാറാൻ വേണ്ടി ധനുർവേദം എന്ന ഗ്രന്ഥത്തില് യജുർവേദത്തിന്റെ ഉപവേദമായ ധനുർവേദ ഗ്രന്ഥത്തില് യുദ്ധനീതി ആചാരങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പൊ യുദ്ധഭൂമിയിലുള്ള ആചാരങ്ങള് എന്തെല്ലാമാണോ ഇപ്പൊ ഭീഷ്മപിതാമഹനെ കൊല്ലാൻ പോകുന്ന സമയത്ത് അർജുനൻ അതുപോലെ മറ്റുള്ളവരെ കൊല്ലുന്ന സമയത്ത് വധിക്കുന്ന സമയത്ത് യുദ്ധഭൂമിയിൽ അനുഷ്ഠിക്കേണ്ട ആചാര വിചാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ ഉജ്ജ്വലമായ ധനുർവേദ ഗ്രന്ഥങ്ങളിലൂടെ എഴുതിയിട്ടുണ്ട് സംഗീതം ആലപിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ഗുരുമുഖത്ത് നിന്ന് അറിയുന്ന സമയത്ത് നടനം ചെയ്യുന്ന സമയത്ത് നൃത്തശാലയുടെ പ്രത്യേകതകൾ നൃത്തം പഠിപ്പിക്കുന്ന ഗുരുവിനോടുള്ള പ്രത്യേകത സംഗീതത്തോടുള്ള ആസ്പെക്ട് ഇത് പഠിക്കാൻ പോകുന്ന വ്യക്തി ഭക്ഷണക്രമത്തിൽ അനുഷ്ഠിക്കേണ്ടത് നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട തുടങ്ങിയ സർവ ആചാരങ്ങളും ഗഹനമായി സംഗീത വിദ്യാർത്ഥി അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എത്രയാണെന്ന് നോക്കിയാൽ ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരം ആചാരങ്ങളുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലൂടെ പോയാൽ ഗന്ധർവവേദത്തിന്റെ ഭാഗമായ നാട്യശാസ്ത്രത്തിലൂടെ പോയാൽ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥി അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ ഒരു ശൃംഖല അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ സംഗീത രത്നാകരം തുടങ്ങിയവയിലെ സംഗീത വിദ്യാർത്ഥി അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് പിന്നെ ആയിരത്തി എട്ടോളം സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ആ ആചാര്യന്മാര് നിർമ്മിക്കുന്നവര് ഇൻഡസ്ട്രിയലിസ്റ്റ് അവര് ഫോളോ ചെയ്യേണ്ട ആചാരങ്ങള് അവര് ഫോളോ ചെയ്യേണ്ട സയന്റിഫിക് ടെക്നോളജി മൃദംഗവും തമ്പുരുവും തബലയും സംഗീത ഉപകരണങ്ങളും പഞ്ചവാദ്യമേളങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന ആ ഉപകരണങ്ങള് ഉണ്ടാക്കുന്നത് മെക്കാനിക്കലി ആയിരുന്നില്ല അതിൻ്റെ ഒരു ആചാരമുണ്ട് ഈ ആചാരങ്ങളെല്ലാം കുറേ സയൻറ്റിഫിക് പ്രോസസ്സിങ് ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷനാണ് ആ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ പോലും ആചാരത്തിൻ്റെ രീതിയിൽ ഭാരതത്തിൽ അനുഷ്ഠിച്ചിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഉപവേദങ്ങളായ അർത്ഥശാസ്ത്രം ധനുർവേദം ഗന്ധർവവേദം ആയുർവേദം ഇവയെല്ലാം ആചാരങ്ങളുടെ അതാത് ആവശ്യത്തിനുള്ള ആചാരങ്ങളുടെ സ്രോതസ്സുകളായിരുന്നു അഞ്ചാമത്തെ ഉപവേദം സ്ഥാപത്യവേദം തച്ചുശാസ്ത്രം തച്ചുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അനവധിയുണ്ട് വീടിന്റെ വാതിലുകൾ വെക്കുന്നത് മൂലപ്പലക വെക്കുന്നത് അതിന്റെ നീളം വീതി എന്തായിരിക്കണം ആശാരിക്ക് കൊടുക്കേണ്ട ദക്ഷിണ എന്തായിരിക്കണം അവരോട് അവർക്ക് കൊടുക്കേണ്ട പുരസ്കാരങ്ങൾ എന്തായിരിക്കണം താക്കോൽ എങ്ങനെ സ്വീകരിക്കണം തറക്കല്ല എപ്പോഴിടണം ഏത് മൂലക്കിടണം എങ്ങോട്ട് ദർശനമുള്ള വീടായിരിക്കണം പൊക്കവും താഴ്ചയുമുള്ള ഭൂമിയിൽ എങ്ങനത്തെ വീട് വെക്കണം ക്ഷേത്രത്തിന് മുമ്പിലാണ് വീട് വെക്കുന്നത് എങ്കിൽ അനുഷ്ഠിക്കേണ്ട പ്രായശ്ചിത്തങ്ങൾ എന്താണ് വീട് വെക്കുന്നതിന് മുമ്പ് ഭൂമിയെ സംതൃപ്തമാക്കാൻ ചെയ്യേണ്ട വാസ്തുവലി തുടങ്ങിയ കാര്യങ്ങൾ ഇത് മുഴുവനും വിവരിക്കുന്നത് സ്ഥാപത്യവേദത്തിലാണ് ലോകമെമ്പാടും സ്ഥാപത്യവേദം എന്ന തത്വശാസ്ത്രത്തെക്കുറിച്ച് തികച്ചും ഒരു പുനർവിചിന്തനം നടക്കുകയാണ് കാരണം അതിനകത്ത് സയന്റിഫിക് ആയിട്ട് അനവധി കാര്യങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് എന്ന ധാരണ വരുന്നുണ്ട് പിന്നെ പുരാണങ്ങളിൽ വ്രതങ്ങളെ കുറിച്ച് കുറിച്ച് തീർത്ഥാടനത്തെ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള സർവ ആചാരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗയാശ്രാർദ്ധമിടുക കാശിയിലേക്കും പ്രയാഗയിലേക്കും പോവുക അയോധ്യയിലേക്കും രാമേശ്വരത്തിലേക്കും പോവുക ഇങ്ങനെയുള്ള എല്ലാ ആചാരങ്ങളും തീർത്ഥാടനം അച്ഛൻ്റെ അമ്മയുടെയും ശ്രാദ്ധമിടുക ഇത് മുഴുവനും ഈശ്വര പൂജ ക്ഷേത്ര ദർശനം ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുക വിഗ്രഹ വിഗ്രഹപൂജ നടത്തേണ്ടത് വിഷ്ണുപൂജ ശിവപൂജ തുടങ്ങിയവ നടത്തേണ്ടത് അനവധി വ്രതങ്ങൾ സ്കന്ധഷ്ടി വ്രതം അഷ്ടമി രോഹിണി വ്രതം തിങ്കളാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം ഞായറാഴ്ച വ്രതം മെയ് ഒന്നാം തീയതി ചിലർ തൊഴിലാളി വ്രതം ആഘോഷിക്കാറുണ്ട് അങ്ങനെയുള്ള വ്രതങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മെയ് ഒന്നാം തീയതിയിലെ വ്രതം ഒഴിച്ചുള്ള എല്ലാ വ്രതങ്ങളും പുരാണങ്ങളിലും ഉപപുരാണങ്ങളിലും വ്യക്തമായി പറയുന്നുണ്ട് തീർത്ഥാടനത്തിൻ്റെ മഹത്വം അതിൻ്റെ ഫലങ്ങൾ എല്ലാം വിവരിക്കുന്നത് പുരാണങ്ങളിലാണ് ഇതിഹാസങ്ങൾ ഇതിഹാസ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ മുഴുവനും ഇതിഹാസങ്ങളുടെ ഭാഗമായി വരും ഇതാണ് നമ്മുടെ ആചാരങ്ങളുടെ വസ്തുനിഷ്ഠമായ സ്രോതസ് എന്നറിയുക ഈ ആചാരങ്ങൾ സദാചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും നന്മ സ്വീകരിക്കാനുള്ളവ മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ളത് തിരസ്കരിക്കണം ഇതിനു വേണ്ടിയാണ് Indian Institute of Scientific Heritage ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്തിയിരിക്കുന്നത് അടുത്ത ആചാരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവയെല്ലാം അന്ധവിശ്വാസങ്ങളും യൂസ്ലെസ്സുമാണെന്ന ധാരണയിൽ നിന്ന് മാറി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആചാരങ്ങൾ ഇന്നും നാം അനുഷ്ഠിക്കാറുണ്ട് റെഡ് ഫോർട്ടിലെ പ്രഭാഷണവും അതുപോലെ പ്രസിഡന്റ് വരുമ്പോൾ നടത്തുന്ന ചടങ്ങുകളും ഇതെല്ലാം ആചാരങ്ങളുടെ ഭാഗമാണ് ഇപ്രകാരം തന്നെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ അടിസ്ഥാനമായിരുന്നു ഭാരതീയ ആചാരങ്ങൾ അവക്കെല്ലാം ഒറിജിനൽ സ്രോതസ്സുകൾ ഗ്രന്ഥത്തിലൂടെ ഉണ്ടെന്ന് അറിയിക്കുകയാണ് ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങൾ ഇനി നാളത്തെ പ്രഭാഷണത്തിൽ ഈ ആചാരങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണത്തിൽ നൽകുന്നതായിരിക്കും Indian Institute of Scientific Heritage നടത്തുന്ന സത്യാന്വേഷണ മാർഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഈ ആചാരങ്ങളുടെ സന്ദേശം കുടുംബാംഗങ്ങൾക്കും സഹ